അധ്യായം നാല് എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ മൂടുപടത്തിൻ നടുവെ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു നിന്റെ തലമുടി ഗലയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെപ്പോലെ ഇരിക്കുന്നു അവയിലൊന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു നിന്റെ അധരം കടും ചുവപ്പുനൂൽ പോലെയും നിന്റെ വായ മനോഹരവും ആകുന്നു നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ണം പോലെ ഇരിക്കുന്നു നിന്റെ കഴുത്ത് ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോട് ഒക്കും അതിൽ ആയിരം പരിച തൂക്കിയിരിക്കുന്നു അവയൊക്കെയും വീരന്മാരുടെ പരിശ തന്നെ നിന്റെ സ്തനം രണ്ടും താമരയ്ക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്ക കുന്നിലും ചെന്നിരിക്കാം എന്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി നിന്നിൽ യാതൊരു ഊനവും ഇല്ല കാന്തേ ലെബാനോനെ വിട്ട് എന്നോടുകൂടെ ലെബാനോനെ വിട്ട് എന്നോടുകൂടെ വരിക അമാനാമുകളും ഷെനീർ ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക എന്റെ സഹോദരി എന്റെ കാന്തേ നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്തേ നിന്റെ പ്രേമം എത്ര മനോഹരം വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം അല്ലയോ കാന്തേ നിന്റെ അധരം തേൻകട്ട പുഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലും ഉണ്ട് നിന്റെ വസ്ത്രത്തിന്റെ വാസന ലബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീരുറവ് മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ നിന്റെ ചിന